കൃഷ്ണാവതാരത്തിനെ ചുരുക്കി പറയാം കൃഷ്ണാവതാരം ചുരുക്കി പറയാം സാന്ദ്രാനന്ദതനോഹരേനനുപുരാ ദൈവാസുരേ സങ്കരേ त्वत्कृत्तापि कर्मशेषवशतः एतेन याता गतिम् तेषाम् भूतलजन्मनाम् दिदिभुवाम् भारेण ഭൂമി പ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ ഭാഗവതത്തിൽ സത്യം പരം ധീമഹി എന്ന് തുടങ്ങിയ ഭാഗവതം കൃഷ്ണാവതാര സന്ദർഭത്തിൽ സത്യവ്രതം സത്യപരം ത്രിസത്യം എന്ന് സ്തുതിച്ചു നാരായണീയം സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് തുടങ്ങിയത് കൊണ്ട് കൃഷ്ണാവതാരം ആരംഭിക്കുമ്പോൾ സാന്ദ്രാനന്ദതനോ എന്ന് പറഞ്ഞു തുടങ്ങി അങ്ങനെ തുടങ്ങിയ ഭട്ടതിരി എവിടെ ഭഗവാനെ ഭഗവാന്റെ അവതാര സന്ദർഭം പറഞ്ഞു അസുരന്മാരുടെ ഭാരം കൊണ്ട് വേദനിച്ച ഭൂമിദേവി അവിടെ ചെന്ന് ബ്രഹ്മാവിനോട് ചെന്ന് പറഞ്ഞു അഭ്യർത്ഥിച്ചു അവ ഭഗവാൻ ഭൂഭാരക്ഷപണത്തിനായിട്ട് ദേവന്മാരൊക്കെ ആദ്യമേ വന്നിരിക്കുന്നു എല്ലാരും കൂടെ വൈകുണ്ഠത്തിലേക്ക് പോയി ഭഗവാൻ പറഞ്ഞു ഞാൻ അവതരിക്കാം വസുദേവർക്കും ദേവകിക്കും എട്ടാമത്തെ പുത്രനായി അവതരിക്കാം ദേവതകളൊക്കെ എന്റെ സഹായത്തിനായിട്ട് ഭൂമിയിൽ പോയി അവതരിക്കട്ടെ എന്ന് ഭഗവാന്റെ വാണി കേട്ടു ശ്രുത്വാ കർണരസായനം തവ വച ആ സമയം മധുരാപുരിയിൽ ഭവത് സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹദ് ഉദവഹത് രാജാസ ശൂരസേനന്റെ വംശത്തിലുള്ള വസുദേവര് ദേവകപുത്രിയായ ദേവകിയെ വിവാഹം കഴിച്ചു വിവാഹ പന്തലിൽ കംസൻ ദേവകിയുടെ ഒന്നു വിട്ടുള്ള സഹോദരനായ കംസൻ രഥത്തിനെ ഓടിച്ചുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരെ വധൂവരന്മാരെ രഥത്തിൽ വെച്ചുകൊണ്ട് എല്ലാവരുടെ മുമ്പിലും രഥം ഓടിച്ചുകൊണ്ട് പോകണം അങ്ങനെ രഥം ഓടിച്ചുകൊണ്ട് പോകുമ്പോ ആകാശത്തു നിന്നൊരു അശരീരി വാണി കേട്ടു അസ്യാസ്വാം അസ്യാസ്വാം അതിദുഷ്ടം അഷ്ടമസുത ഹന്തേതി ഹന്തേരിത അതിദുഷ്ടനായ തന്നെ ഇവളുടെ എട്ടാമത്തെ പുത്രൻ വധിക്കും ഇത് കേട്ട ഉടനെ തൽക്കാലത്തേക്ക് സ്നേഹം നടിച്ച കംസൻ രഥത്തിൽ ചാടി കയറി ദേവകിയുടെ ശിരസിൽ പിടിച്ചു തലമുടിക്ക് പിടിച്ചു വെട്ടാനായി വാളു പൊന്തിച്ചു വസുദേവരെ തൽക്കാലം ഒന്ന് സമാധാനിപ്പിച്ചു പല യുക്തികൾ പറഞ്ഞു ജീവന്റെ ഗതിയെക്കുറിച്ചൊക്കെ ഉപദേശിച്ചു അതൊന്നും ഇയാൾക്ക് മനസ്സിലാവില്ല ജനിക്കുന്ന കുട്ടികളെയൊക്കെ അർപ്പിക്കാം എന്ന് പറഞ്ഞു ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അർപ്പിക്കാം ഇവളെ കൊണ്ട് തനിക്ക് ആപത്തില്ലല്ലോ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അർപ്പിക്കാം ഗൃണ്ണാനശികുരേഷു താം കലമതി ശൗരേശ്ചിരം സാന്ത്വനൈ നോമുഞ്ചൻ പുനഃ ആത്മജാർപ്പണഗിരാ പ്രീതോതയാതോ ഗൃഹാം അതിന് സമ്മതിച്ചു പ്രീത സന്തോഷപ്പെട്ടു എന്നാണ് എന്താന്ന് വെച്ചാൽ വധിക്കേണ്ടി വന്നില്ല വധിച്ചാൽ പേരുദോഷം അതിനു വേണ്ടിയിട്ട് ഇവരെ ഒരു ജയിലിലാക്കി വെച്ചു ആദ്യത്തെ പുത്രൻ ജനിച്ചു കീർത്തിമാൻ എന്നു പേര് ആ കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് വസുദേവർ കംസന്റെ അടുത്ത് പോയി കംസന് പോലും അല്പം കാരുണ്യം ദുഷ്ടാനാം അപി ദേവ പുഷ്ടകരുണാ ദൃഷ്ടാഹി ധീഹി ഏകദ ഈ കുട്ടിയെ കൊണ്ട് ആപത്തില്ലല്ലോ എട്ടാമത്തെ പുത്രനല്ലേ എന്നെ വധിക്കാൻ പോണത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അത്രേ അങ്ങനെ കൊണ്ടുപോയി പക്ഷേ ജനിക്കുന്ന കുട്ടികളൊക്കെ മരിക്കാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് ശ്രീനാരദ മഹർഷി അവിടെ വന്നു ശ്രീനാരദ മഹർഷി അവിടെ വന്ന് ഭഗവാന്റെ മനസ്സറിയുടെ നാരദൻ താവത്വൻ മനസൈവ മുനി പ്രോചേ സ ഭോജേശ്വരം നിങ്ങളൊക്കെ അസുരന്മാരാണ് ഈ വൃഷ്ണികളൊക്കെ ദേവന്മാരാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് നാരദ മഹർഷി പറഞ്ഞു ഇത് കേട്ട് കംസൻ ജനിച്ച ആറു കുട്ടികളെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വധിച്ചു സപ്തമഗർഭമായിട്ട് സാക്ഷാത് അനന്തൻ ആദിശേഷൻ ഗർഭത്തിൽ പ്രവേശിച്ചു ആ ഗർഭത്തിനെ യശോദ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി ഭഗവാൻ സ്വയമേവ മഹാമായയെ വിളിച്ച് യശോദയുടെ ഗർഭത്തിൽ തനിക്ക് സഹോദരിയായിട്ട് അവതരിക്കാനായി പറഞ്ഞു നാരായണി ഈശാനി അംബിക ശാരദ എന്നുള്ള നാമങ്ങളൊക്കെ ദേവിക്ക് സിദ്ധിക്കും എന്ന് അനുഗ്രഹിച്ചു എന്നിട്ട് ഭഗവാൻ സ്വയമേവ വസുദേവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഭഗവാനപി വിശ്വാത്മാ ഭക്താനാമഭയങ്കര ആവിവേശ അംശഭാഗേന മന ആനകദുന്ദുഭേ ആനകദുന്ദുഭി വസുദേവൻ വസുദേവരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു വസുദേവർക്ക് ഭഗവാൻ തന്നിൽ പ്രവേശിച്ചതോടുകൂടെ ഭഗവതാവിർഭാവം കൊണ്ട് പരമാനന്ദ നിർവൃതി ഏർപ്പെട്ടു ആ വസുദേവരുടെ ദൃഷ്ടി മാത്രം കൊണ്ട് വസുദേവരിലുള്ള വൈഷ്ണവ തേജസ് ദേവകിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ദേവകി ഗർഭിണിയായി ദേവതകൾ ആകാശത്തിൽ വന്നു നിന്ന് സ്തുതിച്ചു ഗർഭത്തിൽ പ്രവേശിച്ച ഭഗവാനെ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന സത്യമേ സ്വരൂപമായിട്ടുള്ള ഔപനിഷത് ബ്രഹ്മം അവതരിക്കാൻ പോകുന്നു അങ്ങനെയുള്ള ഭഗവാനെ ദേവതകളെല്ലാം വന്ന് സ്തുതിച്ചു ഭഗവാന്റെ അവതാരത്തിന് കാലം തെളിഞ്ഞു അഷ്ടമി തിഥി രോഹിണി നക്ഷത്രം കൃഷ്ണാവതാരം മുഴുവൻ പരമാനന്ദമായതുകൊണ്ട് ആനന്ദം എന്ന പദത്തോടുകൂടെ തന്നെ തുടങ്ങി സാന്ദ്രം എന്നുള്ള പദം മുമ്പിലുള്ള ദശകത്തിൽ വെച്ചു ആനന്ദം എന്നുള്ള പദം ഇവിടെ വെച്ചു ആനന്ദരൂപ ഭഗവൻ ഐ ദേവതാരേ പ്രാപ്തേ പ്രദീപ്തഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈദ്യം ആവൃൺവതീ വിരുചേ കില വർഷവേള ആനന്ദരൂപനായ ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ അവതാരത്തിനായിട്ട് എല്ലാം തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ഭഗവാന്റെ തിരുമയിൽ നിന്ന് പുറത്തേക്ക് പരക്കുന്ന തേജസ് പോലെ പ്രദീപ്ത ഭവതംഗ നിരീയമാണൈഹി കാന്തിവ്രജൈഹി ഇവ അതുപോലെ നീലമേഘങ്ങൾ ആകാശത്തിൽ വന്ന് കനത്ത കാർമേഘങ്ങൾ ആകാശത്തിൽ വന്ന് അങ്ങനെ നിറഞ്ഞു നിന്നു അങ്ങനെ മഴക്കാലം പോലെ ആ അഷ്ടമി തിഥി ആകാശത്തിൽ ജലം നിറഞ്ഞ മേഘങ്ങള് ആകാശത്തിൽ വന്നങ്ങനെ നിറഞ്ഞു എല്ലായിടത്തും തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി ആശാസു शीतलतरासुपयोधतोयैः आशासिताब्धिविवशेषु च सज्जनेषु नैषाकरोधयविधौ निशिमध्यमायाम् क्लेशापहस्त्रिजगताम् त्वम् इहाविरासी आशासु शीतलतरासु पयोधतोयैः निशीते तमबुद्भूते जायमाने जनार्दने देवक्याम् देवरूपिण्याम् विष्णुः सर्वगुहाशयः आविरासीद्यथाप्रात्याम् दिशीन्दुरिव पुष्कलहादमद्भुतम् बालकम् अम्बुजेक्षणम् चतुर्भुजम् शङ्खगतार्युदायुधम् श्रीवत्सलक्ष्मम् गणशोऽभिकौस्तुभम् പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹ വൈഡൂര്യകിരീടകുണ്ടലത്വിഷാപരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ചി അംഗദകങ്കണാദിഭിർവിരോചമാനം വസുദേവ ഏക്ഷത ബാല്യസ്പൃശാപി വപുഷാ ദദുഷാ വിഭൂതി ഉദ്യത്കിരീടകടകങ്കതഹാരഭാസാം ശങ്കാരിവാരി ജഗതാ പരിഭാസിതേന मेघासितेन परिलेसितसूतिगे वक्षस्थली सुगनिलीन विलासि लक्ष्मी मन्दाक्षलक्षितकटाक्षविमोक्षभेदैः तन्मन्दिरस्य कलकम् सकृतामलक्ष्मीम् उन्मार्जयन्निव विरेजित वासुदेवा शौरिस्तु धीरमुनिमण्डलचेतसोऽपि दूरस्थितम् वपुरु दिक्ष ആനന്ദബാഷ്പ പുളകോദ്ഗത സംഭവന്തം ഈ ശ്ലോകങ്ങളൊക്കെ അത്ഭുതമായ ശ്ലോകങ്ങള് നല്ലവണ്ണം നമുക്ക് വ്യാഖ്യാനിക്കണം നാളെ പ്രഭാതത്തില് കൃഷ്ണാവതാരത്തിന്റെ ബാക്കിയുള്ള അംശങ്ങൾ ഇപ്പൊ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു എല്ലാവരും ഒരു കുറച്ചു നേരം കൂടെ നമുക്ക് ഭഗവാന്റെ അവതാരം ഇവിടെ രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു കീർത്തനം പാടി നമുക്ക് ദീപാരാധന സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഈ പുണ്യ നിമിഷത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് ഭഗവാന്റെ നാമസങ്കീർത്തനം ചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് कृष्णा मुरळी गोपाला कृष्णा मुरळी गोपाला कृष्णा मुरळी गोपाला कृष्णा मुरळी गोपाला देवकी नन्दन अरविन्दनयन देवकी नन्दन എല്ലാരും പാടാം ദേവകി നന്ദന അരവിന്ദനയന தேவகி நந்தன அரவிந்த நயன தேவகி நந்தன அரவிந்த நயன कृष्ण मुरली गोपाल कृष्ण मुरली गोपाल देवकीनन्दन देवकिनन्दन अरविन्दनयन देवकिनन्दन अरविन्दनयन देवकिनन्दन अरविन्दनयन कृष्ण मुरळी गोपाल मुरळी गो कृष्ण मुरळी गोपाल ഗോപാല കൃഷ്ണ മുരളി ഗോപാല ദേവകി നന്ദന അരവിന്ദനയന ദേവകി നന്ദന അരവിന്ദനയന ദേവകി നന്ദന അരവിന്ദനയന ദേവകി നന്ദന അരവിന്ദനയന ദേവകി നന്ദന അരവിന്ദനയന ಕೃಷ್ಣ ಮುರಳಿ ಗೋಪಾಲ ಕೃಷ್ಣ ಮುರಳಿ ಗೋಪಾಲ ದೇವಗಿ ನಂದನ ಅರವಿಂದ ನಯನ ದೇವಗಿ ನಂದನ ಅರವಿಂದ ನಯನ ಕೃಷ್ಣ ಮುರಳಿ ಗೋಪಾಲ ಕೃಷ್ಣ ಕೃಷ್ಣ ಮುರಳಿಗೋಪಾಲ ಕೃಷ್ಣ ಮುರಳಿಗೋಪಾಲ ದೇವಕಿನಂದನ ಅರವಿಂದನಯನ ದೇವಕಿನಂದನ ಅರವಿಂದನಯನ ದೇವಕಿನಂದನ ಅರವಿಂದನಯನ ದೇವಗಿನಂದನ ಅರವಿಂದನಯನ தேவகி நந்தன அரவிந்த நயன தேவகி நந்தன அரவிந்த நயன தேவகி நந்தன அரவிந்த நயன தேவகி நந்தன அரவிந்த நயன தேவகி நந்தன அரவிந்த தேவகிநந்தன அரவிந்தனயன அரவிந்தனயன கிருஷ்ணா அரவிந்த நயன கிருஷ்ணா அரவிந்த நயன கிருஷ்ணா அரவிந்த நயன கிருஷ்ணா அரவிந்த நயன கிருஷ்ணா మురళిగోపాలకృష్ణ మురళిగోపాలకృష్ణ హే మురళిగోపాలకృష్ణ మురళిగోపాలకృష్ణ అరవింద నయన మురళిగోపాల అరవింద నయన మురళిగోపాల అరవింద నయన మురళిగోపాల అరవింద அரவிந்த நயன முரளி கோபால அரவிந்த நயன முரளி கோபால அரவிந்த நயன முரளி கோபால அரவிந்த நயன முரளி கோபால அரவிந்த நயன முரளி கோபால அரவிந்த நயன முரளி கோபால அரவிந்த நயன முரளி கோபால మురళి గోపాల మురళి గోవిల్ద కృష్ణ మురళి గోపాల தேவகி நந்தன அரவில்த நயன தேவகி நந்தன அரவில்த நயன தேவகினந்தல அரவிந்த நயன தேவகினந்தன அரவிந்த நயன தேவகினந்தன அரவிந்த நயன கிருஷ்ணா முரளி கோபாலா देवकिनं दनयरविन्दनयन देवकिनम् दनरविन्दनय कृष्णा मुरलि गोपालाष्णामुरलिगो सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्दा सत्यम् ज्ञानमनन्तम् नित्यमनाकाशम् परमाकाशम् गोष्ठप्राङ्गणरिङ्गणलोलमनायासम् परमायासम् मायाकल्पितनानाकारमनाकारम् भुवनाकारम् क्ष्मा मानाथमनाथम् प्रणमत गोविन्दम् परमानन्दम् गोविन्दम् परमानन्दम् भज गोविन्दम् परमानन्दम् गोविन्दम् परमानन्दम् भज गोविन्दम् परमानन्दम् वृन्दावनभुवि वृन्दारगगणवृन्दारादितप कृष्णाब्जम् कुन्दाभामलमन्दस्मेरसुधानन्दम् सुमहानन्दम् वन्द्याशेषमहामुनिमानसवन्द्यानन्दपद वम् वन्द्या प्रणमत गोविन्दम् परमानन्दम् गोविन्दम् परमानन्दम् भज गोविन्दम् परमानन्दम् गोविन्दम् परमानन्दम् भज गोविन्दम् परमानन्दम् गोविन्दष्टगमेतदधीरे गोविन्दार्पितचेतायो गोविन्दाच्युत माधवविष्णो गोकुलनायककृष्णेजी गोविन्दम् ग्रिसरोरध्यानसुधा जलधौतसमस्ताघो गोविन्दम् परमानन्दामृतमन्तस्तम् सतमभ्येति गोविन्दम् परमानन्दम् भज गोविन्दम् परमानन्दम् गोविन्दम् परमानन्दम् भज गोविन्दम् परमानन्दम् सर्ववेदान्तसिद्धान्तगोचरम् तमगोचरम् गोविन्दम् परमानन्दम् सद्गुरुम् प्रणतोऽस्म्यहम् कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृतेष्वा करोमि यद्यत् सकलम् परस्मै